യം ശൈവ സമുപസ്സതേ ശിവ ഇതി ബ്രഹ്മേരിവേദന്തിനു ബൗധാ ബുദ്ധൈരി പ്രമാണവടവക്കർത്തേതിനയ്യായിക അർഹന്നിത്യത ജൈനശസ്സനരത കർമ്മേതി മീമാംസക സ്വയംവോ വിദധാതു വഞ്ചിത ഫലം ത്രൈലോക്യനാഥോ ഹരി ഹരി ഓം അമൃതാത്മാക്കളെ നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ തുടർച്ച തന്നെ പോലോ ഭാരതീയ ചിന്തയുടെ പൂർവപക്ഷമായി വരുന്ന സ്മൃതിയില് പുരാണങ്ങളില് ഇതിഹാസങ്ങളില് പൂർവപക്ഷമായി വരുന്ന കാമത്തെയും ആ കാമം എങ്ങനെ വളർച്ച പ്രാപിക്കുന്നു എന്നുള്ളതിനെയും സംക്ഷിപ്തമായി കാണുകയുണ്ടായി നമുക്ക് പഠിക്കാനുള്ള മഹാഭാരതത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് കടന്നു വരുവാൻ പര്യാപ്തമാക്കിക്കൊണ്ട് വ്യാസ മഹാപ്രഭു തന്നെ എങ്ങനെ ഗൃഹസ്ഥാശ്രമം ഭാര്യാഭർത്തൃബന്ധം ഇവയൊക്കെ തപസ്സോടുകൂടിയതായിരിക്കണം ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇതെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുമാറ് താൻ തന്നെ തന്റെ അമ്മയുടെ ആഗ്രഹമനുസരിച്ച് പുത്രന്മാരെ ദാനം ചെയ്യുന്നതിനൊരുങ്ങുമ്പോൾ ആദ്യത്തെ രണ്ട് പേരില് അംബികയിലും അംബാലികയിലും എങ്ങനെ ധൃതരാഷ്ട്രനും പാണ്ഡുവും ജനിക്കുവാനിടയായി എങ്ങനെ ദാസിയായിരുന്നിട്ടുകൂടി കൂടി വിതുരൻ മഹാജ്ഞാനിയായി ജനിക്കുവാനിടയായി ഇത്രയും കണ്ടാണ് രാവിലത്തെ ക്ലാസ് നിർത്തിയതെന്ന് തോന്നുന്നു റൈറ്റ് വീണ്ടും നമുക്ക് ഭാരതീയ ചിന്തയുടെ ബഹുമുഖങ്ങളായ വശങ്ങൾ തരുന്ന അനേകം ഉപാഖ്യാനങ്ങളും ആഖ്യാനങ്ങളുമുള്ള മഹാഭാരതത്തിൽ തന്നെ പ്രസക്തമായ കഥാതന്തുവിനെ മാത്രം പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം വ്യാസർഷി ഈ മൂന്ന് പുത്രന്മാരുടെ ജനനത്തെ പറ്റി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ് കൊട്ടാരത്തിലെ സംഭവ വിശേഷങ്ങൾ അത്രയും നിയന്ത്രിക്കുന്നത് ഭീഷ്മനാണെന്നുകൂടി നമ്മെ ബോധ്യപ്പെടുത്തും രാജ്യത്തിന്റെ ഏതാണ്ട് മുഴുവൻ ചുമതലയും ഭീഷ്മനിലാണെന്ന് ഭരിക്കുന്ന രാജാവ് വരെ വിശ്വസിക്കുമാറ് കാരണം രാജാധികാരത്തിന് അന്ധൻ പറ്റില്ല എന്ന് തീരുമാനിച്ച് പാണ്ഡുവിനെ രാജ്യം ഏൽപ്പിക്കുന്നു അവിടെയും പുത്രബന്ധത്തിലൂടെ മാത്രം അല്ല ഏൽപ്പിക്കുന്നത് പാണ്ഡുവിനെ രാജ്യം ഏൽപ്പിക്കുന്നു രാജാവായ പാണ്ഡു രാജാക്കന്മാരെ സംബന്ധിച്ച് അരുതാത്ത വിചിത്രവീരനെ പ്രകാരമാണോ അരുതാത്തതിലൂടെ കടന്നുപോയത് രാജാക്കന്മാർക്ക് നിഷിദ്ധമായ ചൂത് സ്ത്രീ സേവ നായാട്ട് ഇവയൊക്കെ മദ്യം രാജാക്കന്മാർക്ക് നിഷിദ്ധമാണ് ഭാരതീയ ചിന്തയിൽ നാം തിരിച്ചാണ് വിശ്വസിച്ചിട്ടുണ്ടാവുക ഇതൊക്കെ രാജാക്കന്മാർക്ക് ചേർന്നതാണ് നായാട്ട് രാജാക്കന്മാർക്ക് വേണ്ടതാണ് അങ്ങനല്ല ഇതൊക്കെ ഉത്തമന്മാരായ രാജാക്കന്മാർക്ക് നിഷിദ്ധങ്ങളായ ഏതൊരു രാജാവ് ഇമാതിരി വ്യസനങ്ങളിൽ പെടുന്നു ആ രാജ്യം അതപ്പതി അതുകൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങളിലൂടെ ഇവർ പോകുന്ന ചിത്രവും നമ്മെ ബോധ്യപ്പെടുത്തും പാണ്ഡു കുന്തിഭോജന്റെ മകൾ കുന്തിയെയും മാതൃരാജാവിന്റെ മകൾ മാതൃയെയും വിവാഹം കഴിക്കുന്നു അന്ധനായ ധൃതരാഷ്ട്രൻ രാജന്റെ മകൾ ഗാന്ധാരിയെയും വിവാഹം കഴിക്കും സംഭവങ്ങളെയും ചുറ്റുപാടുകളെയും വെച്ച് നോക്കിയാൽ പ്രാതികൂല്യം കൊണ്ട് എന്ന് പറയാൻ പറ്റാത്ത വിധവും പാതിവൃത്യം കൊണ്ടെന്ന് പറയാൻ പറ്റുന്ന വിധവും ഗാന്ധാരി ധൃതരാഷ്ട്രനെ സ്വയംവരം ചെയ്യുന്നത് മുതൽ അന്ധത്വം സ്വീകരിക്കുകയും ചെയ്യുന്നു കൊട്ടാരത്തില് ഗാന്ധാരിയുടെ സഹോദരൻ എത്തിപ്പെടുകയും ചെയ്യുന്നു ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടതുകൊണ്ട് പറഞ്ഞു പോകുന്നു അതിന്റെ ഇടയിൽ കുറേയധികം ഭാഗങ്ങൾ നമ്മളുടെ കഥയോട് ബന്ധപ്പെടുത്തി പറയാനുണ്ടാവും പക്ഷേ പ്രധാനപ്പെട്ട ഒരു ബിന്ദുവിലേക്ക് നമുക്ക് എത്തേണ്ടതുകൊണ്ട് ഒരല്പം സ്പീഡിൽ പോവാണ് കഥയെ വിട്ടിട്ട് ഇതെല്ലാം ഈ കാമനയുടെ വളർച്ചയെ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കുവാൻ പര്യാപ്തമാകുമാറ് വന്നെത്തുമ്പോൾ രാജാവായ പണ്ടു നായാട്ടിന് തന്നെ പോവുകയാണ് നായാട്ടില് ആരെന്നറിയാതെ തനയച്ച അമ്പ് തപസ്സികളായ മാനുകളുടെ ശരീരത്തിൽ ഏക്കുകയാണ് അവിടുന്ന് ലഭിക്കുന്ന ശാപമാണ് മറ്റൊരു വൃത്താന്തം ഏതൊരു രാജാവാണോ സമസ്ത ജീവരാശികളുടെയും സേവകനായി മാറേണ്ടത് ആ രാജാവ് ഹിംസാലോലിപനാകുന്നതിന്റെ ചിത്രവും ഋഷിയുടെ ഭംഗ്യം തരേണ കാണിക്കുന്നുണ്ട് ഇതിനെയൊക്കെ നമ്മൾ രാജധർമ്മത്തിൽപ്പെടുത്തി ആയിരിക്കാം വ്യാഖ്യാനിക്കുക പക്ഷെ വ്യാസൻ അങ്ങനെയല്ല ചിത്രീകരിച്ചിട്ടുള്ളത് ശാപം ഏറ്റുവാങ്ങിയ പാണ്ഡു പിന്നീട് അനപത്യ ദുഃഖം മൂലം പുത്രന്മാരില്ലാത്തതുകൊണ്ട് ഇനിയും ഭാര്യമാരോട് ബന്ധപ്പെടുവാനോ മറ്റൊന്നിനോ ശാപം കൊണ്ട് പറ്റാതെ വന്ന പാണ്ഡു വിഷാദചിത്തനായിരിക്കുമ്പോൾ തന്റെ പത്നിയായ കുന്തി തനിക്ക് കൗമാരത്തിൽ കിട്ടിയിട്ടുള്ള വരങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് അന്ന് ദുർവാസാവ് മഹർഷിയെ പരിചരിച്ചതിന് തനിക്ക് ലഭിച്ചിട്ടുള്ള വരബലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും പാണ്ഡുവിന്റെ ഇംഗിതപ്രകാരം തന്നെ ധർമ്മദേവനെയും വായുവിനെയും ഇന്ദ്രനെയും വരം കൊണ്ട് പ്രാർത്ഥിച്ച് അവരിൽ നിന്ന് പുത്രന്മാരെ സമ്പാദിക്കുന്നു മറ്റൊരു വരം മാദ്രിക്ക് കൊടുക്കുമ്പോൾ അശ്വിനി ദേവകളെ പ്രാർത്ഥിച്ച് രണ്ട് പുത്രന്മാരെ മാദ്രിയും സമ്പാദിക്കുന്നു ഉന്നതന്മാരായ ദേവകളായിരുന്നിട്ടും ഉത്തുംഗ പ്രഭാവനായ ഋഷി നൽകിയ മന്ത്രത്തിന്റെ ഫലമായി ജനിച്ചിട്ടും ഈ പുത്രന്മാരുടെയും ആ വീരശൂരന്മാരായ പുത്രന്മാരെ പ്രസവിച്ച അമ്മയുടെയും ദുഃഖത്തിന്റെ കഥയാണ് നാം തുടർന്ന് കേൾക്കാൻ പോകുന്നത് അതിലുപരി കൗമാരത്തിൽ തന്നെ തനിക്ക് കിട്ടിയ വരബലം കൊണ്ട് ആ ജന്മ കവചകുണ്ടലങ്ങളോടുകൂടി സാക്ഷാൽ സൂര്യനിൽ നിന്ന് ലഭിച്ചവനായിട്ട് കൂടി ആ പുത്രനെ അതുപോലെ തന്നെയും നിതാന്ത ദുഃഖത്തിലേക്ക് ഇവയെല്ലാം നയിക്കുന്നതായിട്ടാണ് ശ്രീ വർണ്ണിച്ചിട്ടുള്ളത് തന്റെ ഔരസ സന്താനങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖം മനസ്സിലാക്കാവുന്നതാണ് മന്ത്രബലം കൊണ്ട് നേടിയ പുത്രന്മാരായിട്ട് കൂടി ഇത്രയേറെ ദുഃഖം കൊടുത്തുവെന്ന് ഋഷി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉപരി അമ്മയായ കുന്തിയെക്കൊണ്ട് പാഞ്ചാലിയോട് പിന്നീട് പറയിപ്പിക്കുന്ന ഒരു സന്ദർഭവും കൂടി ഇവിടെ ചേർത്താൽ ഭാഗ്യവന്തം പ്രസൂയേഥ മാ ശൂരം മാ പണ്ഡിതം മോളെ നീ പണ്ഡിതനെ പ്രസവിക്കരുത് സൂര്യനെയും അരുത് ശൂരനെ അരുത് പണ്ഡിതനെയും അരുത് തന്റെ മക്കൾക്ക് ശൗര്യത്തിന്റെ കുറവ് കൊണ്ടല്ല ഇന്ന് ദുഃഖിക്കേണ്ടി വരുന്നത് പാണ്ഡിത്യത്തിന്റെ കുറവ് കൊണ്ടുമല്ല അപ്പൊ ഈ പാണ്ഡിത്യവും ശൗര്യവും ഒന്നും അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും ശാന്തി നൽകില്ലെന്നല്ലേ വ്യാസൻ നമ്മോട് ഈ ഇടവേളകളിലൊക്കെ പറയുന്നത് അപ്പൊ പിന്നെ ശാന്തി എവിടെയാണ് ഈ അന്വേഷണം നമുക്ക് വീണ്ടും തുടരാം ഓരോ രംഗത്തും ഇത് വ്യാസൻ അക്കമിട്ട് പറയുന്നുണ്ട് ഓരോന്നും എടുത്തു വെച്ച് പറയുന്നുണ്ട് പുത്രൻ ശാന്തി തരുമോ രാജ്യം ശാന്തി തരുമോ ധനം ശാന്തി തരുമോ അധികാരത്തിന്റെ ഉന്നതങ്ങളായ രംഗഭൂമികൾ നമുക്ക് ശാന്തി തരുമോ ഓരോന്നും ഓരോന്നും എടുത്ത് അതിന്റെ അടുത്തെത്താൻ പോകുന്ന എത്തിക്കഴിഞ്ഞ അതിന്റെ വലിപ്പത്തിലിരിക്കുന്ന നാളെ അത് നേടിയേക്കാവുന്ന നമ്മളെ ഓരോരുത്തരെയും വെച്ച് ഭൂതവും ഭവത്തും ഭവിഷ്യത്വവും ചൂണ്ടിക്കാണിച്ച് വ്യാസൻ വീണ്ടും വീണ്ടും പറയുന്നുമില്ല ഈ ഉദാഹരണങ്ങൾ അത്രയും അങ്ങനെയാണ് പോകുന്നത് മാത്രമല്ല ഇതിനപ്പുറം നമുക്ക് പിന്നീട് അതിന്റെ ബാക്കി രംഗങ്ങളിലേക്ക് കിടക്കാം അതിനപ്പുറം ഈ കേമന്മാരായ മക്കളൊക്കെ ഉണ്ടായി അച്ഛനായ പാണ്ഡു മാതിരിയിൽ പ്രവേശിക്കുവാൻ ഒരുങ്ങി കാലഗതി പോയി കുട്ടികളും അമ്മയും വനത്തിലായി മാതിരി പിതാവിനോടൊപ്പം ഭർത്താവിനോടൊപ്പം ചിതയിൽ ചാടുകയും ചെയ്തു കുട്ടികളുമായി അമ്മയായ കുന്തി കൊട്ടാരത്തിലെത്തി പണ്ടു മരിച്ച് കഴിഞ്ഞ് അന്ധന് രാജ്യം ഭരിക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ച് അതേ രാജ്യത്ത് അന്ധനെ തന്നെ ചക്രവർത്തിയാക്കി അങ്ങനെ ധൃതരാഷ്ട്രൻ ചക്രവർത്തിയുമായി ഉത്കടമായ കാമം ചക്രവർത്തി പദത്തിനു വേണ്ടി അതിന്റെ അധികാരത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വെമ്പൽ നിലനിൽക്കുമ്പോഴായിരുന്നു ധൃതരാഷ്ട്രന്റെ കൈകളിൽ നിന്ന് അന്ധനാണെന്നുള്ളൊരു കാരണത്തിന് പാണ്ഡുവിനെ ചക്രവർത്തി പദം ഏൽപ്പിച്ചതെങ്കിൽ ഇന്ന് അതേ ധൃതരാഷ്ട്രന്റെ ഉത്കടമായ കാമന പൂർത്തീകരിക്കുന്ന നിമിഷം ഉണ്ടാവുകയാണ് അറിവുള്ളവനാണ് ധൃതരാശ് തന്റെ പുത്രന്മാരോടുള്ള ഉത്കടമായ സ്നേഹം മാറ്റിവെച്ചുകൊണ്ട് ചിന്തിച്ചാൽ മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രൻ മഹാജ്ഞാനിയെ പോലെ തന്നെയാണ് ഇത് നമുക്ക് പല രംഗങ്ങളിലും കാണാം ഇന്ന് ധൃതരാഷ്ട്രൻ ചക്രവർത്തിയായി തുടർന്നുള്ളൊരു കുറെ സംഭവ വികാസങ്ങൾ നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റിവെക്കുകയാണ് മഹാഭാരത യുദ്ധത്തിലേക്ക് നയിക്കാവുന്ന ആ സംഭവങ്ങളെ പാണ്ഡുവിന്റെ മക്കളുടെ ആഗമനം മുതൽ ഉള്ള കുറേ സംഭവങ്ങളെ ആ ചെറുപ്പത്തിന്റെ സംഭവങ്ങളെ താൽക്കാലികമായി ഒന്ന് മാറ്റിവെക്കുകയാണ് കാരണം ഗീത പഠിപ്പിക്കുമ്പോൾ വീണ്ടും ഗീതയിലേക്ക് വരുമ്പോൾ വീണ്ടും അവ എനിക്ക് അതിനോട് ചേർത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരും എന്നുള്ളത് കൊണ്ട് മാത്രം മാറ്റിവെക്കുകയാണ് ഞാൻ മറന്നുപോയാൽ നിങ്ങൾ അന്നേരം ഓർമ്മിപ്പിക്കുകയും ചെയ്യാം പ്രസക്തമായ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് അതുകൊണ്ട് കിടക്കാം യുധിഷ്ഠന് യുവരാജ പദവി നൽകുന്നതും ആ യുവരാജ പദവിയിൽ തീർന്ന ദുര്യോധനൻ ഒരു ധൃതരാഷ്ട്രനെ കണ്ട് അതിനെതിരായി പറയുന്നതും നിവൃത്തിയില്ലാതെ അവസാനം കർണനും യുധിഷ്ഠിരനും ശകുനിയും ചേർന്ന് ധൃതരാഷ്ട്രനെ സമീപിക്കുന്നതും ഒടുവിൽ വാരണാവതത്തിലേക്ക് സ്നേഹ ബഹുമാനങ്ങളോടുകൂടി യുധിഷ്ഠിരനെ ആനയിക്കുവാൻ തീരുമാനിക്കുന്നതുമൊക്കെ നമുക്ക് മഹാഭാരതത്തിൽ കാണാം അവിടെ സമർത്ഥമായി വിരോചനനെ കൂട്ടുപിടിച്ച് ദുര്യോധനൻ ഒരക്കില്ലം തന്നെ പണിതു അവിടെ എത്തിയ പാണ്ഡവന്മാര് യുധിഷ്ഠിരനും സഹോദരന്മാരും അരക്കില്ലത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ അതിന്റെ ഗന്ധം കൊണ്ടും അതിനുപയോഗിച്ച ദ്രവ്യങ്ങളുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയും അത് ആഗ്നേയമാണെന്ന് മനസ്സിലാക്കി ആഗ്നേയമായ ഒരു സ്ഥാനത്താണ് തങ്ങളെ താമസിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അവർ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ വിതുരന്റെ ദൂതനും അവിടെ എത്തി വിതുരൻ അയച്ച ഒരു നല്ല ഖനന വിദഗ്ധൻ അതിനൊരു ദ്വാരം പണിത് കൊടുക്കുകയും ചെയ്ത് രക്ഷപ്പെടാൻ അരക്കില്ലത്തിന് തീയിട്ട് പാണ്ഡവന്മാർ അവിടുന്ന് രക്ഷപ്പെട്ടു ഏകചക്രയിൽ താമസിച്ചു കുറെ കഥകളെല്ലാം അതിനോട് ബന്ധപ്പെട്ടുണ്ട് നമുക്ക് അത്യാവശ്യമില്ല ഭഗവതവും അതും ഇതുമെല്ലാം ഉണ്ടാവും ഇതെല്ലാം കഴിഞ്ഞ് പാഞ്ചാലി സ്വയംവരം അറിയുകയാണ് ശുൽക്കമായി പഞ്ചവർണ്ണ കിളിക്കൂടാണ് വെച്ചിരിക്കുന്നത് മഹാവില്ലാളിയായ കർണൻ അവിടെ എത്തി കിളിക്കൂട് തകർക്കുമെന്നായി അപ്പോൾ പാഞ്ചാലി പറഞ്ഞു സൂതപുത്രനെ എനിക്ക് വേണ്ടച്ച വിഷാദമഗ്നനായി കർണൻ മടങ്ങി മഹാജ്ഞാനിയല്ലാത്ത കർണൻ തന്റെ ഹൃദയത്തിനേറ്റ അടുത്ത മുറിവും നക്കി ഉണക്കാൻ പറ്റാതെ കടന്നുപോകുന്ന ഒരു രംഗമുണ്ട് ഇത് നമുക്ക് ആവശ്യം വരും പിന്നീട് അതിന് കൂടുതൽ വിശദമായ ഭാഗങ്ങൾ നമുക്ക് ഗീത എടുക്കുമ്പോൾ പറയാം അവിടെയൊക്കെ വളരെ അത്യാവശ്യം വരുന്ന കുറെ സന്ദർഭങ്ങൾ ഇതിനു മുമ്പും ഇതുണ്ട് അഭ്യാസ കാഴ്ച അത് ഞാൻ വിട്ടിരുന്നു വീണ്ടും പാണ്ഡവന്മാരെത്തി അർജുനൻ പഞ്ചവർണക്കിളിക്കൂട് തകർത്തു കൃഷ്ണയെ പഞ്ചാല നന്ദിനിയെ സ്വയംവരം ചെയ്തു പഞ്ചാല നന്ദിനി അർജുനനെ സ്വയംവരം ചെയ്തു തിരിച്ചുകൊണ്ടെന്ന് തന്റെ പുത്രന്മാർക്ക് എല്ലാവർക്കുമായി ആ സമ്മാനം സ്വീകരിക്കാമെന്ന് പറഞ്ഞ കുന്തിയുടെ വാക്കനുസരിച്ച് പാഞ്ചാലി അപ്പോൾ കൂടെയുള്ള പുത്രന്മാരായ അഞ്ചു പേരുടെയും ഭാര്യയായി വിവരം ഹസ്തിനപുരിയിൽ എത്തി പാഞ്ചാലി സ്വയംവര വാർത്തെരിഞ്ഞ് ഇനി പാണ്ഡവന്മാർ പ്രബലന്മാരാണെന്ന് മനസ്സിലാക്കി ശകുനിയും ദുര്യോധനനും എത്തി പാഞ്ചാല രാജ്യത്തെ ആക്രമിക്കുവാനും പാണ്ഡവന്മാരെ വധിക്കുവാനും കർണനും ദുര്യോധനനും ധൃതരാഷ്ട്രനോട് അനുജ്ഞ ആവശ്യപ്പെടുന്നു ധൃതരാഷ്ട്രൻ സമ്മതിക്കുന്നില്ല ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ വിളിച്ചു വരുത്തുന്നു അതനുസരിച്ച് പാണ്ഡവന്മാരെയും പാഞ്ചാല നന്ദിനിയെയും സ്വീകരിച്ച് അനയിക്കുന്ന ഹസ്തിനപുരത്തിലേക്ക് പിതാമഹന്റെയും ആചാര്യന്റെയും കുലഗുരുവിന്റെയും അഭിപ്രായ പ്രകാരം സ്വീകരിച്ചു കൊണ്ടുവന്ന് വിധി പോലെ വീണ്ടും യുവരാജാവായി അഭിഷേകം ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നാണെന്ന് മനസ്സിലാക്കി രാജ്യത്തെ രണ്ടായി പകുക്കുന്നു ഹസ്തിനപുരം രാജധാനി ധൃതരാഷ്ട്രനും വികസിതമല്ലാത്ത കാണ്ഡവപ്രസ്ഥം പാണ്ഡവന്മാർക്കുമായി നൽകുന്നു കാണ്ഡവദാഹ സമയത്ത് കൃഷ്ണനാൽ രക്ഷിക്കപ്പെട്ട മയൻ പാണ്ഡവാദികൾക്ക് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു കൊട്ടാരം പണിതു കൊടുക്കുന്നു അവിടെ യുധിഷ്ഠൻ രാജസൂയത്തിനൊരുങ്ങുന്നു രാജസൂയത്തിലേക്ക് കൗരവന്മാർ ക്ഷണിക്കപ്പെടുന്നു അവിടെ എത്തിയ ദുര്യോധനൻ സ്ഥലമാണെന്ന് വിചാരിച്ച് നടന്നു നീങ്ങുമ്പോൾ ജലത്തിലേക്ക് വീഴുന്നതും ജലമാണെന്നോർത്ത് ശ്രദ്ധിച്ചു നീങ്ങുമ്പോൾ സ്ഥലമാകുന്നതും കണ്ട് പാഞ്ചാലിയും അർജുനനുമൊക്കെ പൊട്ടിച്ചിരിക്കുന്നു മുമ്പ് കർണന്റേതുപോലെ തന്നെ ഇവിടെ ദുര്യോധനന്റെയും ഹൃദയം പ്രണിതമാകുന്നു യുധിഷ്ഠനാകട്ടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടിരുന്ന സമ്മാനങ്ങളെല്ലാം ഏറ്റുവാങ്ങുന്നതിന് തന്റെ സഹോദരനായ ദുര്യോധനനെ ചുമതലപ്പെടുത്തുന്നു തന്റെ രണ്ട് കൈകളും ഈ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി കുഴഞ്ഞു പലതും തിരിച്ചയക്കേണ്ടി വരുന്നു എന്ന പരമാർത്ഥം ദുര്യോധനൻ അറിയുന്നു അയാൾ മടങ്ങി വന്ന് ധൃതരാഷ്ട്രനോട് പറയുന്നു എനിക്ക് ലജ്ജയുണ്ട് ആ മഹാരാജസൂയത്തിൽ എന്നോട് യുധിഷ്ഠിരൻ ഏറ്റവും മാന്യമായി പെരുമാറി അതെനിക്കറിയാം പക്ഷേ അവന്റെ വളർച്ചയിൽ ഞാൻ അസൂയാലുവാണ് ഒരു രാജാവ് അവന്റെ അതിർത്തി വിസ്തരിപ്പിക്കുവാൻ കൊള്ളില്ലെങ്കിൽ ഭരിക്കാൻ കൊള്ളാത്തവനാണ് പിതാവേ അവന്റെ വളർച്ചയിൽ അസൂയപ്പെടുന്നില്ലെങ്കിൽ ഞാൻ രാജാവല്ല എന്റെ അസൂയ വർദ്ധിക്കുന്നു ഈ ദുര്യോധനെ അടുത്ത് പഠിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയട്ടെ നമ്മിലൊക്കെ ഇരുന്ന് ഉച്ചാ